श्रीरामोवाच તે પ્રમોટ હોય ദുഃഖമായ ദുഃഖത്തെ അറിയുന്നതാണ് ഞാൻ എന്റെ സുഖത്തെ അറിയുമ്പോഴാണ് പറയുന്നത് സുഖായ ഇവിടെ പറഞ്ഞിരിക്കുന്നത് മനസ്സിലാക്കി ജീവിതത്തെ ഉപേക്ഷിക്കണം ഇതാണ് രാവിലെ ജീവിതത്തെ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അപ്പോൾ ഇതിലെന്താ ദോഷമെന്ന് ചോദിക്കും അതായത് ഈ പറയുന്ന വഴിക്ക് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ജഡപരതയും അത് പറ്റത്തില്ല അപ്പോ ഇവനെ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സന്യാസത്തിൽ എത്തിച്ചു വിരക്തി തന്നെ ആശ്രയിക്കും ജനനം പോലെ നമ്മൾ ആശ്രയിക്കും നമുക്ക് സമൂഹത്തോട് ഒരുപാട് കടപ്പാടുകളുണ്ട് പല വിഷയങ്ങളും നമ്മുടെ എല്ലാ തരത്തിലുള്ള സുരക്ഷയും സമൂഹത്തിൻ്റെ ഇതാണ് വാസ്തുത്വത്തിന്റെ നിലപാട് അത് കൃത്യമായി നമ്മൾ നമുക്ക് യോജിക്കുന്നോ ഇല്ല എന്നുള്ളതല്ല ഇതാണ് വാസ്തു ഒരു കൊടുക്കൽ വാങ്ങലാണ് ഒരു ബിസിനസ്സാണ് എങ്ങനെയാണോ സമൂഹത്തിൽ ജീവിക്കുന്ന സമൂഹത്തെ ഉപേക്ഷിക്കാതെ സമൂഹത്തിൽ ജീവിക്കുന്ന ഒരുത്തം ചെയ്യുന്ന അതേ പ്രവൃത്തി തന്നെയാണ് അവസാനം അവിടെ തന്നെയാണ് ഞാൻ നിർത്തിപ്പെടുന്നത് അറിഞ്ഞോ അറിയാതെ ആണോ അവിടെയാണ് നമ്മൾ നിർത്തിപ്പെടുന്നത് അപ്പൊ നിങ്ങൾ എന്താണ് ഭിക്ഷ വാങ്ങുന്നു പകരം ഉപദേശം കൊടുക്കും എൽ കെ ജിയിലെ പഠിച്ചു വിശപ്പുണ്ടാകുമെന്നാണ് അവിടെ ഞാൻ ശാന്തനായിരിക്കും നല്ല കാര്യം മാനാപമാനങ്ങൾ വന്നാൽ ശാന്തനായിരിക്കും ആത്മബോധം കൊണ്ട് എന്നൊക്കെ സന്യാസി പറയാം അപ്പോൾ വിശപ്പും ദാഹം വരുമ്പോഴും മാനാപമാനങ്ങൾ വരുമ്പോഴും ഒരാൾക്ക് ശാന്തമായിരിക്കാൻ കഴിയുമെങ്കിൽ ഭൗതികമായ എന്നുകൊണ്ട് ആത്മബോധമുണ്ട് ഭക്തന് എന്തായാലും സമാ അതുകൊണ്ട് ശാന്തനാകാൻ കഴിയണം തന്നെ ആത്മബോധം നിർത്തണം അങ്ങനെയുള്ള പല കാര്യങ്ങളിലും ഈ ജീവിതകഥ എന്ന് പറയുന്നതാണ് ഇതിൻ്റെ നിസ്സാരത്തെ മനസ്സിലാക്കുന്നു അല്ലെങ്കിൽ ഒഴുകി പോകുന്നില്ല അതിനെ ശ്രദ്ധിക്കുന്നില്ല അതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു അതാണ് അതിന്റെ പരമാർത്ഥം അവിടെയാണ് കാശിലുള്ള പണ്ഡിതന്മാരല്ല ഈ സ്കൂള് ആശുപത്രി എന്നൊക്കെ പറഞ്ഞ് വിമർശിക്കുകയും പരിഹസിക്കുകയും ആരെയാണെന്നറിയാം पास हो हम्म। हाँ, जगत हिताय മാനുഷികമായ മൂല്യത്തെ അംഗീകരിക്കുക അത് ആദ്യം ചെയ്യണം പിന്നെ നമുക്ക് ബോധ്യം പറ്റും നാല് ഒന്നാം ഘട്ടം യാതൊരു അർത്ഥവും പിന്നീട് അവർ കാണിക്കുന്ന എന്താണ് പിന്നെ കാണിക്കുന്ന പുരുഷന്റെ മേധാ